अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं मेना तस्मै श्रीगुरवे नमः ॐ नमो भगवते वासुदेवाय ശ്രീമദ്ഭാഗവതം തൃതീയസ്കന്ധം അധ്യായം ഇരുപത്തിനാല് ശ്ലോകങ്ങൾ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വരെ കർദമമുനിയുടെ പ്രാർത്ഥനകൾ ശ്ലോകം ഇരുപത്തിയെട്ട് बहुजन्माविपक्वेन सम्यग्योग्यसमाधिना द्रष्टुं यतन्तते यतः शून्यागारेषु यत्पदम् അനേകം ജന്മങ്ങൾക്ക് ശേഷം പക്വമതികളായ യോഗികൾ ഏകാന്ത സ്ഥലങ്ങളിൽ സമ്പൂർണ യോഗധ്യാനമനുഷ്ഠിച്ച് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പാദപങ്കജങ്ങൾ ദർശിക്കുവാൻ ഉദ്യമിക്കുന്നു ശ്ലോകം ഇരുപത്തിയൊൻപത് സ ഭഗവാനദ്യ हेलनं न गण्ययनः गृहेषु जादो ग्राम्याणां यस्वानां പക്ഷപോഷണഃ വിവർത്തനം നമ്മളെപ്പോലുള്ള സാധാരണ ഗൃഹസ്ഥരുടെ അവഗണന പരിഗണിക്കാതെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഭക്തന്മാരെ സഹായിക്കുവാൻ നമ്മുടെ ഭവനങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു ശ്ലോകം മുപ്പത് സ്വീയം വാക്യമൃതം കർത്തൂം അവതീർണോസി മേ ഗൃഹേ ചികീർഷു ഭഗവാൻ ജ്ഞാനം ഭക്താനാം മാനവർദ്ധന വിവർത്തനം കർദമമുനി പറഞ്ഞു എല്ലായ്പ്പോഴും ഭക്തന്മാരുടെ അഭിമാനം വർദ്ധിപ്പിക്കുന്നവനായ എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങ് അങ്ങയുടെ വാഗ്ദാനം പാലിക്കുന്നതിനും യഥാർത്ഥ ജ്ഞാനം പ്രചരിപ്പിക്കുന്ന പ്രക്രിയയ്ക്കുമായി എന്റെ ഭവനത്തിൽ അവതരിച്ചു ശ്ലോകം മുപ്പത്തിയൊന്ന് താന്യേവ തേഭി യാനി യാനി ച രോചന്തേ വിവർത്തനം എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങേക്ക് ഭൗതികമായ രൂപങ്ങളൊന്നുമില്ലെങ്കിലും അങ്ങയുടേതായ എണ്ണമറ്റ സ്വന്തം രൂപങ്ങളുണ്ട് ഭക്തന്മാർക്ക് സന്തോഷപ്രദങ്ങളായ അങ്ങയുടെ ശരിയായ അതീന്ദ്രിയ രൂപങ്ങളാണവ ശ്ലോകം മുപ്പത്തിരണ്ട് ത്വാം സുരഭിസ്ത തത്വബുഭുത്സയാധാ സദാഭിവാദാർഹണപാദപീഠം ഐശ്വര്യവൈരാഗ്യയശോവബോധ വീര്യശ്രിയ പൂർത്തമഹം പ്രപദ്യേ വിവർത്തനം എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ ആത്യന്തികമായ സത്യം ഗ്രഹിക്കുവാൻ ആകാംക്ഷയുള്ള മഹാമുനികളുടെ ആരാധനാപൂർണങ്ങളായ അഭിവാദനങ്ങൾ സ്വീകരിക്കാൻ സർവദാ അർഹതയുള്ള സംഭരണികളാകുന്നു അങ്ങയുടെ പാതാരവിന്ദങ്ങൾ അങ്ങ് ഐശ്വര്യം വൈരാഗ്യം അതീന്ദ്രിയ യശസ് ജ്ഞാനം ശക്തി സൗന്ദര്യം എന്നിവകളാൽ പൂർണനാകയാൽ ഞാൻ എന്നെ അങ്ങയുടെ പാദപങ്കജങ്ങൾക്ക് സ്വയം സമർപ്പിക്കുന്നു ശ്ലോകം മുപ്പത്തിമൂന്ന് പരം പ്രധാനം പുരുഷം മഹാന്തം കാലം കവിം ത്രിവൃതം ലോകപാലം ആത്മാനുഭൂത്യാനുഗത പ്രപഞ്ചം സ്വച്ഛന്ദശക്തിം കപിലം പ്രപദ്യേ വിവർത്തനം സ്വതന്ത്രനായി സർവശക്തനും അതീന്ദ്രിയനും സർവപദാർത്ഥങ്ങളുടെയും സമയഘടകത്തിന്റെയും പരമോന്നത വ്യക്തിയും ഭഗവാനും ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ കീഴിലുള്ള സർവലോകങ്ങളെയും അറിഞ്ഞ് പരിപാലിക്കുന്നവനും ഭൗതികാവിഷ്കാരങ്ങളുടെ നാശാന്തരം അവയെ ഉൾക്കൊള്ളുന്നവനും കപിലമുനിയുടെ രൂപത്തിൽ അവതരിച്ചവനുമായ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ कृष्णा कृष्णा हरे हरे हरे रामा हरे रामा रामा रामा हरे हरे हरि ओम् तत्सत्